ഭാരതീയ ചിന്താധാരകളിൽ ആചാരങ്ങൾക്കുള്ള സ്വാധീനത്തെക്കുറിച്ച് നാം നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചിന്തിക്കാനുള്ള വിഷയങ്ങൾ ശ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ കുടുംബ ബന്ധത്തെക്കുറിച്ചുള്ള ഭാഗമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത് കുടുംബബന്ധത്തിന് പ്രായോഗികമായി അനുശാസിക്കേണ്ടതായ അനവധി ആചാരങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഈ ആചാരങ്ങളോടൊപ്പം തന്നെ വളരുന്ന തലമുറയ്ക്ക് കുടുംബ ബന്ധത്തിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വലിയ ഒരു ദൗത്യമാണ് പലപ്പോഴും വളരെ എളുപ്പത്തിൽ അതുപോലെ വളരെ ചെറുപ്പത്തിൽ ചില സന്ദേശങ്ങൾ നാം കുട്ടികളുടെ വളരുന്ന തലമുറയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ ഭാവിയിൽ അടിയുറച്ച മനസ്സിലെ നന്മ നിറഞ്ഞ ധാരണയുമായിട്ട് ആ തലമുറയ്ക്ക് കുടുംബ ഭദ്രതയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും സാധിക്കും ആചാരത്തിൻ്റെ ഭാഗം തന്നെയാണ് കുട്ടികളെ കഥ കേൾപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു വളർന്നു വരുന്ന കുട്ടിയുടെ മനസ്സിനകത്ത് കുടുംബ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ ഉപകരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഡെമോൺസ്ട്രേറ്റീവ് ആന്ത്രപ്പോളജി വീട്ടിലുള്ളവർ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മുത്തച്ഛനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും അവർ വളരുന്ന തലമുറയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നതായ ആചാരങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി അത് കാണിച്ചു കൊടുക്കാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം രണ്ടാമത്തേത് ആചാരത്തിൻ്റെ ഭാഗമായി ഭാരതത്തിൽ മാത്രം നിലനിൽക്കുന്നതായ ഒരു ചടങ്ങുണ്ട് കുട്ടികൾക്ക് കഥാരൂപത്തിൽ ഉപദേശം കൊടുക്കാം പഞ്ചതന്ത്രം കഥയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും അസാധാരണമാം വിധം വികൃതികളായ രണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ രാജാവ് ആചാര്യനെ ഏൽപ്പിച്ചപ്പോൾ പല ആചാര്യന്മാർ വന്ന് ആ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു ഒരു തരത്തിലും ആ കുട്ടികൾ അതിന് വഴങ്ങുന്നില്ല അങ്ങനെ വഴങ്ങാതെ വന്ന കുട്ടികളെ ജീവിതത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഉപയോഗിച്ച ഒരു ഉപകരണമാണ് കഥ പറച്ചിൽ എന്നുള്ളത് വിഷ്ണു ശർമ്മ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഏതാണ്ട് എ ഡി അഞ്ഞൂറിൽ എഴുതിയ പഞ്ചതന്ത്രത്തിന് മൃഗങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനാണ് സബ്ജക്റ്റ് മാറ്ററായിട്ട് വരുന്നത് പക്ഷെ നിങ്ങൾക്കറിയാം മൃഗങ്ങൾ തമ്മിൽ സംസാരിക്കില്ല സംസാരിച്ചാൽ തന്നെ അത് മനുഷ്യന് മനസ്സിലാവില്ല പിന്നെ എന്തുകൊണ്ട് പഞ്ചതന്ത്രത്തിൽ അപ്രകാരം അതവർ ചെയ്തു ഒരൊറ്റ കാര്യമേ ഉള്ളൂ ആ മൃഗങ്ങളുടെ കോൺവെർസേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ മൃഗങ്ങളും ജന്തുക്കളും സംസാരിച്ചോ എന്നല്ല ആ സംസാരം എന്ന് പറയുന്ന കോൺവെർസേഷൻ അഥവാ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സന്ദേശം റോ മെസ്സേജ് സന്ദേശങ്ങൾ പച്ചയ്ക്ക് വിവരിച്ചു കൊടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് അതായത് പലപ്പോഴും പല ഔഷധങ്ങളും കൊടുക്കുന്നത് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് പഞ്ചസാര ചേർക്കുമ്പോൾ അത് ആ ഔഷധങ്ങൾക്കുള്ള ചില ഗുണങ്ങൾ ഹൈഡ് ചെയ്ത് അതിൻ്റെ പുറത്ത് മധുരം എന്ന സ്വാദ് കലർത്തിയിട്ട് കഴിക്കാൻ എളുപ്പമാക്കുന്നു അതിനകത്തുനിന്ന് ശരീരം ഔഷധികൾ അല്ലെങ്കിൽ ഔഷധ മൂല്യം വലിച്ചെടുക്കുന്നു ഇത് തന്നെയാണ് കഥകൾ കൊണ്ട് ഉദ്ദേശിച്ചത് പക്ഷെ ഭാരതത്തിൽ ധർമ്മശാസ്ത്രത്തിനകത്ത് അപ്ലൈഡ് ധർമ്മശാസ്ത്ര എന്ന് പറയുന്ന ഇതിഹാസത്തിലെ ആയിരക്കണക്കിന് കഥകൾ മഹാഭാരതത്തിലും രാമായണത്തിലുമുള്ള കഥകൾ നമ്മളുടെ മുമ്പിൽ പൂർവീക ഋഷിവര്യന്മാർ എഴുതി തന്നത് കുടുംബബന്ധം സമൂഹബന്ധം ദൃഢമാക്കാനാണ് ആ കുടുംബബന്ധവും സമൂഹബന്ധവും ദൃഢമാക്കാൻ നാം ഇതിഹാസങ്ങളിൽ നിന്ന് ചരിതം അഥവാ കഥ അല്ലെങ്കിൽ ചരിത്രം എടുക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നാം അവിടെ അനുശാസിക്കേണ്ടത് യാഥാർത്ഥ്യത്തെയല്ല സന്ദേശത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ സന്ദേശത്തെ ഫോക്കസ് ചെയ്യണമെന്ന് മാതാപിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കഥയുടെ പലതും സയൻറ്റിഫിക് യുഗത്തിൽ അതേപോലെ ലോജിക്കലാവില്ല അതേപോലെ റാഷണലാവില്ല അതേപോലെ ഉൾക്കൊള്ളാൻ കുട്ടികൾക്ക് സാധിച്ചു എന്ന് വരില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇത് കഥയുടെ ചരിതത്തിൻ്റെ ചരിത്രത്തിൻ്റെ പുരാണത്തിൻ്റെ ഭാഗമാണ് നാം അതേപോലെ ജീവിക്കാനല്ല ശ്രമിക്കേണ്ടത് ഒരു പക്ഷേ അതേപോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ വിജയിച്ചു എന്ന് വരില്ല പക്ഷേ ആ ജീവിതത്തിൽ നിന്ന് ആ കഥയുടെ ഭാഗത്തിൽ നിന്ന് ചരിത്രത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് നമുക്കാവശ്യമായ സന്ദേശങ്ങൾ എടുത്ത് ഇന്നത്തെ ജീവിതത്തിന് അനുയോജ്യമാം വിധം മോഡിഫൈ ചെയ്ത് അതുപയോഗിക്കാൻ സാധിക്കണമെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അതാണ് യഥാർത്ഥത്തിൽ ധർമ്മ സന്ദേശങ്ങൾ കൊണ്ട് കഥകൾ കൊണ്ട് ചരിതങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അമ്മമാർ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം കുടുംബ ബന്ധം ദൃഢമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഭാവിയിൽ തൻ്റെ മക്കൾക്ക് നല്ല രീതിയിൽ ആകർഷകമായ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതോടുകൂടി അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വം തീരുന്നില്ല പത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള മക്കളും അവർക്ക് ജീവിതത്തിൻ്റെ മൂല്യമറിയാതെ കുടുംബബന്ധം തകർന്ന തരിപ്പണമായിട്ട് ലിക്കറും ലഹരി പദാർത്ഥങ്ങൾക്കും അഡിക്റ്റാകുന്നത് ഒഴിവാക്കാൻ പ്രായമായി കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഉപദേശിക്കാൻ പോയാൽ തലച്ചോറ് അതെടുക്കില്ല അപ്പം എന്താ ചെയ്യേണ്ടത് നമ്മളുടെ ആചാരത്തിൻ്റെ ഭാഗമായി നമ്മൾ രാമായണം വായിക്കാറുണ്ട് മഹാഭാരതം വായിക്കാറുണ്ട് ഭാഗവതം വായിക്കാറുണ്ട് ഭഗവത്ഗീത വായിക്കാറുണ്ട് ഇതെല്ലാം വായിക്കുമ്പോൾ അതിനകത്ത് നിന്നുള്ള സന്ദേശത്തിൻ്റെ മുത്തുക്കൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കണം ഇനി ഭാഗവതവും രാമായണവും മഹാഭാരതവും മാത്രമേ വായിക്കാവൂ എന്നില്ല ബൈബിള് വായിച്ചാലും ഖുറാൻ വായിച്ചാലും അത് മുഴുവനും ജീവിതത്തിൽ പകർത്താനൊന്നും ശ്രമിക്കേണ്ട അതിനകത്ത് നിന്ന് നമ്മുടെ ജീവിതത്തിന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അനുയോജ്യമായ ഒരു വരി ഉണ്ടെങ്കിൽ ആ വരി എടുക്കാനും നമുക്ക് സാധിക്കണം എന്താ കാരണം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് ഉപകരിക്കുന്നത് ഏത് സമയത്തും ഇതുപോലെയുള്ള സന്ദേശങ്ങളാണ് ആ സന്ദേശങ്ങൾ നമ്മൾ ബഹുമാനിക്കുന്ന നമ്മൾ ആദരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രന്ഥകർത്താക്കന്മാരിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രന്ഥത്തിലെ ചരിത്ര പുരുഷന്മാരിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോൾ അത് കുറേ കൂടി വിലപ്പെട്ടതായിരിക്കും നമ്മൾ പലപ്പോഴും പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞു അരവിന്ദ മഹർഷി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്ന് എന്തിനാ അവരുടെ പേര് കൂട്ടി ചെയ്യുന്നത് വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ പോരെ വെറുതെ പറഞ്ഞാൽ ഒരു സന്ദേശം അതേപോലെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനേക്കാൾ ഇൻഫ്ലുവൻസിനേക്കാൾ എത്രയോ ഇരട്ടി ഇൻഫ്ലുവൻസ് അത് സ്വാമി വിവേകാനന്ദൻ്റെ വരികളാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് രാമായണത്തിലെ സന്ദേശമാണിത് എന്ന് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മുടെ മനസ്സ് എളുപ്പത്തിൽ തയ്യാറാകുന്നു എന്താ അതിൻ്റെ അർത്ഥം കുടുംബജീവിതത്തിന് കുടുംബ ബന്ധം ദൃഢമാക്കുന്നതിന് നമ്മളുടെ ശരീരം മാത്രം തയ്യാറായാൽ പോരാ മനസ്സും കൂടി തയ്യാറാകണം അപ്പോൾ മാനസിക നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന മറ്റു ഗുണങ്ങളിൽ ഒരു ഗുണം കൂടിയാണ് കുടുംബ ബന്ധം ദൃഢമാക്കൽ എന്നാലോചിച്ച് നോക്കുക അമ്മ തീയുടെ തലയ്ക്ക് കൈവച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നു എൻ്റെ മകൻ നന്നായി വരും ഗാന്ധാരി ദുര്യോധനന് അനുഗ്രഹം വേണമെന്ന് പറഞ്ഞു വിജയീഭവ എന്ന് പക്ഷെ ഗാന്ധാരി അനുഗ്രഹിച്ചത് യഥോ ധർമ്മ തതോ ജയ എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് ജയമുള്ളത് ദുര്യോധനൻ വീണ്ടും വീണ്ടും വീണ്ടും ഗാന്ധാരിയോട് അപേക്ഷിച്ചു അമ്മേ വിജയീഭവ എന്ന് പറഞ്ഞ് തന്നെ അനുഗ്രഹിക്കണമെന്ന് അമ്മ വിജയീഭവ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം എൻ്റെ കയ്യിൽ അസ്ത്രമുണ്ട് എൻ്റെ കയ്യിൽ പല തരത്തിലുള്ളതായ ആയുധങ്ങളുണ്ട് ഭീഷ്മർ കൂട്ടത്തിലുണ്ട് ദ്രോണർ കൂട്ടത്തിലുണ്ട് യഥാർത്ഥത്തിൽ പാണ്ഡവരുടെ കൂട്ടത്തിൽ അഞ്ചോ ആറോ അക്ഷൗഹിണി പടകളെ ഉണ്ടായിരുന്നുള്ളൂ ദുര്യോധനൻ്റെ കൂട്ടത്തിൽ ഇരുപതോ ഇരുപത്തഞ്ചോ ഉണ്ടെന്നാണ് തോന്നുന്നത് അതായത് അഞ്ച് ഇരട്ടി നാലിരട്ടി യോദ്ധാക്കൾ ഉണ്ടായിട്ടും ദുര്യോധനൻ ഗാന്ധാരിയോട് ചോദിച്ചത് അമ്മയുടെ വിജയീഭവ എന്ന അനുഗ്രഹമാണ് ഈ ഒരു സന്ദേശം ഒന്ന് നമ്മുടെ മക്കളുടെ അടുത്ത് കൊടുത്തു നോക്കൂ എത്ര പെട്ടെന്നാണ് അവരുടെ മനസ്സിലേക്ക് കയറുന്നത് അമ്മയുടെ അനുഗ്രഹം വിജയിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അമ്മയുടെ അനുഗ്രഹം ജീവിത വിജയത്തിന് യുദ്ധത്തിലെ വിജയത്തിന് പരീക്ഷയിലെ വിജയത്തിന് പ്രശ്നങ്ങൾ വരുമ്പോൾ അവയെ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതിന് അനുയോജ്യമാണ് എന്ന് മക്കൾക്ക് ബോധ്യപ്പെടുത്താൻ ഒരു വരിയിൽ അമ്മയുടെ അനുഗ്രഹം സ്വീകരിക്കൂ എന്ന് പറയുന്നതിന് പകരം ഈ ദുര്യോധനൻ്റെയും ഗാന്ധാരിയുടെയും സംഭവം ഒന്ന് വിവരിച്ചു എന്ന് വിചാരിക്കാം എത്ര ഗഹനമായിട്ടാണ് മനസ്സ് അത് ഉൾക്കൊള്ളുക ജീവിതകാലം മുഴുവനും ആ കുട്ടിയുടെ മനസ്സിൽ അമ്മയും അതുപോലെ താനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ആ ദൃഢത നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മയിൽ വരും അതാണ് ആചാരത്തിലെ കഥകളുടെ സ്ഥാനം ആചാരങ്ങളിൽ മനസ്സ് കുടുംബ ബന്ധത്തെ ദൃഢമാക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം അതേപോലെ ശ്രീരാമനോട് ദശരഥൻ കാട്ടിലേക്ക് പോകണമെന്ന് കൈകേയിയുടെ ആഗ്രഹപ്രകാരം പറഞ്ഞപ്പോൾ ശ്രീരാമൻ പതിനാല് വർഷം കാട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് ഇവിടെ ഒരു സന്ദേശമുണ്ട് അച്ഛൻ്റെ വാക്കുകൾക്ക് മകൻ വില കൽപ്പിച്ച് ഏത് ത്യാഗവും സഹിക്കാൻ തയ്യാറാകുന്നു എന്ന ഉജ്ജ്വലമായ വീക്ഷണം നമുക്ക് രാമൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഏത് വലിയ ത്യാഗവും ഒരു മകന് അച്ഛന് വേണ്ടിയിട്ട് അച്ഛൻ്റെ വാക്കുകൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ്റെ ഉപദേശത്തിന് വേണ്ടി അനുസരിക്കാൻ സാധിക്കണം എന്ന ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയാണ് അതായത് ദശരഥനെ പോലെ നമ്മുടെ അച്ഛൻ നമ്മളോട് കാട്ടിലേക്ക് പോകാൻ പറയുമെന്നല്ല അതിൻ്റെ അർത്ഥം അപ്രകാരം അനുശാസിച്ച ശ്രീരാമൻ്റെ ജീവിത ചരിതം നമ്മുടെ മനസ്സിനകത്ത് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുകയാണ് എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നത് അപ്പോൾ സന്ദേശം മനസ്സിനകത്തേക്കാണ് പോകുന്നത് അതുപോലെ നോക്കാം ശ്രീരാമൻ കാട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ സീതയോട് പറയുന്നു എൻ്റെ കൂട്ടത്തിൽ നീ വരണ്ട കാട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് മൃഗ വളരെ ക്രൂരമായ മൃഗങ്ങളുണ്ട് അവിടെ കല്ലുണ്ട് മുള്ളുണ്ട് ഭക്ഷണത്തിന് പാനീയങ്ങളൊന്നും ലഭിക്കില്ല നീ ഇവിടെ തന്നെ രാജധാനിയിൽ സുഖമായിട്ട് ജീവിക്കുക അപ്പോഴാണ് സീത ശ്രീരാമനോട് പറയുന്നത് ഒരു ഭാര്യയുടെ ധർമ്മം ഭർത്താവിൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുക ഭർത്താവിന് സന്തോഷമാണെങ്കിൽ ഭാര്യയ്ക്കും സന്തോഷമായിരിക്കണം ഭർത്താവ് അനുഭവിക്കുന്ന ഏത് ദുഃഖത്തിനും പങ്ക് സ്വീകരിക്കാൻ ഭാഗവാക്കാകുവാൻ ഒരു ഭാര്യയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങയുടെ കൂട്ടത്തിൽ പതിനാല് വർഷവും ഉണ്ടായിരിക്കും അത് കാടാണെങ്കിലും നദിയാണെങ്കിലും സമുദ്രമാണെങ്കിലും ക്രൂരമൃഗങ്ങളുണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്നില്ല ഈ സന്ദേശം ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തെ എത്ര ദൃഢമാക്കാൻ സാധിക്കുമെന്ന് നോക്കുക ഇങ്ങനെ രാമായണ കഥ മുഴുവനും പറയാൻ വേണ്ടിയല്ല ഞാൻ ഇപ്രകാരം പറഞ്ഞത് എങ്കിലും ഒരു മൂന്ന് നാല് ഉദാഹരണങ്ങൾ കൂടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങളോട് നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമായ സുഭാഷിതങ്ങൾ പറഞ്ഞു കൊടുക്കുക കഥകൾ പറഞ്ഞു കൊടുക്കുക ചരിതങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ കുടുംബബന്ധം ദൃഢമാക്കാൻ ആവശ്യമായ അത്യുജ്വലമായ ഒരു ഉറച്ച തീരുമാനം നമ്മുടെ മനസ്സിൽ മക്കളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം ഭരതൻ ശ്രീരാമൻ്റെ അടുത്ത് പറയുന്ന വരികൾ നിങ്ങൾക്കറിയാലോ ഇല്ലേ ഹേ ശ്രീരാമ അങ്ങൻ്റെ പിതൃതുല്യനാണ് അങ്ങൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ജ്യേഷ്ഠ ഭ്രാത പിതൃസമ മൂത്ത ജ്യേഷ്ഠൻ അച്ഛന് തുല്യനാണ് അങ്ങക്ക് വേണ്ടി ഞാൻ അയോധ്യയിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന പ്രശ്നമേയില്ല അങ്ങാണ് കോസല രാജ്യം ഭരിക്കേണ്ടത് അത് പറഞ്ഞപ്പോൾ ശ്രീരാമൻ ഭരതൻ്റെ അടുത്ത് വളരെ ഭംഗിയായിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് നല്ല വാക്കുകളോടുകൂടി ഭരതനോട് പറയുന്നത് എന്തായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട അനുജ എനിക്ക് നിന്നെ അറിയാം നീ ഒരിക്കലും ശ്രീരാമൻ്റെ സിംഹാസനത്തിന് വേണ്ടി ആഗ്രഹിച്ചവനല്ല പക്ഷേ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം എനിക്ക് പതിനാല് വർഷം കാട്ടിൽ പോയി ചെയ്തു തീർക്കാനുള്ള ദൗത്യങ്ങൾ മുഴുവനും തീർക്കുന്ന കാലത്ത് നീയാണ് ഈ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കേണ്ടത് നമ്മളൊക്കെ ആണെങ്കിൽ എന്താ പ്രതീക്ഷിക്കുക വളരെ കൂടി ഭരതൻ കയറി സിംഹാസനത്തിലിരുന്ന് പതിനാല് വർഷം മുടി ചൂടാ മന്നനായിട്ട് രാജാവാകുന്നല്ലേ വിചാരിച്ച അതല്ല ഭരതൻ ചെയ്തത് മറിച്ച് ജ്യേഷ്ഠൻ്റെ പാതുകം ചെരിപ്പ് സിംഹാസനത്തിൻ്റെ മുമ്പിൽ വെച്ച് ഭരതൻ പറഞ്ഞു ആ സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യതയുള്ള ശ്രീരാമൻ ഇരിക്കുന്നിടത്തോളം ഒരു കാരണവശാലും ഞാൻ അതിലിരിക്കുന്ന പ്രശ്നമില്ല ഇനി ശ്രീരാമൻ ഇഷ്ടമില്ലെങ്കിൽ അവിടെ ഇരിക്കേണ്ടത് ലക്ഷ്മണനാണ് ഞാനല്ല ഞാൻ അതിനേക്കാളും താഴ്ന്നവനാണ് അല്ലെങ്കിൽ കനിഷ്ഠ ഭ്രാതാവാണ് എന്ന് പറഞ്ഞ് നന്ദിഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് ഈ രാഷ്ട്രം ഭരിക്കുമ്പോൾ ഒരു ജ്യേഷ്ഠ കനിഷ്ഠ ഭ്രാതൃബന്ധം അല്ലെങ്കിൽ സഹോദര ബന്ധത്തിൻ്റെ മഹത്വമേറിയ സന്ദേശം ശ്രീരാമ ഭരത സംവാദത്തിലൂടെ അല്ലെങ്കിൽ ശ്രീരാമൻ്റെയും ഭരതൻ്റെയും ഉജ്ജ്വലമായ ജീവിതത്തിലൂടെ മനസ്സിലാക്കണമെന്ന് മക്കൾക്ക് നാം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ആചാരത്തിൽ രാമായണ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്തോ അത് നമുക്ക് നമ്മുടെ വളരുന്ന തലമുറകളിൽ മാത്രമല്ല ജീവിക്കുന്ന തലമുറയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് പകർത്താൻ സാധിക്കും സീതയുടെയും ശ്രീരാമൻ്റെയും ബന്ധം ഏത് ഭാര്യ ഭർത്താവിനും സ്വീകരിക്കാൻ സാധിക്കും രാമൻ്റെയും ഭരതൻ്റെയും ബന്ധം ഇന്ന് നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന സഹോദരന്മാർ തമ്മിലുള്ള കലഹം ഇല്ലാതെയാക്കാൻ ഈ ഒരു സന്ദേശം നമുക്ക് കൊടുക്കാൻ സാധിക്കും അതുപോലെ നോക്കുക ഒരു ജ്യേഷ്ഠൻ തെറ്റ് ചെയ്തതാണ് രാവണൻ ആ രാവണൻ തെറ്റ് ചെയ്തപ്പോൾ അനുജനായ വിഭീഷണൻ പറഞ്ഞു ഞാൻ അങ്ങയുടെ ഉണ്ടാവില്ല അങ്ങൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ രാജ്യത്തിൻ്റെ രാജാവാണ് അങ്ങയോട് എനിക്ക് ബഹുമാനമുണ്ട് ആദരവുണ്ട് പക്ഷേ അങ്ങ് ചെയ്ത തെറ്റിനോട് ഒരിക്കലും എനിക്ക് കൂട്ടു നിൽക്കാൻ സാധ്യമല്ല ഈ ഒരു ഇതിഹാസത്തിൻ്റെ കമ്മ്യൂണിക്കേഷനിലൂടെ കോൺവെർസേഷനിലൂടെ നമ്മളുടെ വളരുന്ന തലമുറയും ജീവിക്കുന്ന തലമുറയും എന്താ മനസ്സിലാക്കേണ്ടത് എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ കൂട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ജ്യേഷ്ഠനെ തിരുത്തേണ്ട ബാധ്യത അല്ലെങ്കിൽ ജ്യേഷ്ഠൻ തെറ്റാണ് ചെയ്യുന്നത് എന്ന് ഓർമ്മിപ്പിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് ഇത് നമുക്ക് വീണ്ടും മനസ്സിലാകുന്നുണ്ട് ഇവിടെ എല്ലാം നമ്മൾ ഓർമ്മിക്കേണ്ടത് നമ്മളുടെ മക്കൾക്ക് നമുക്ക് ലഭിക്കുന്ന സമയത്തിൽ മുഴുവനും കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ള സന്ദേശങ്ങൾ നിറഞ്ഞ ഇതിഹാസ കഥകൾ നമ്മൾ ഏത് മതക്കാരനാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവനാണെങ്കിലും പകർത്താൻ നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുന്നത് കൊണ്ടായിരുന്നു ഭാരതത്തിൽ കുടുംബ ബന്ധം ഇത്രയും ദൃഢമായി നിലനിൽക്കുന്നത് കഴിഞ്ഞ വർഷം ഈ ദിവസം എനിക്ക് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും പോകാനുള്ളൊരു ഭാഗ്യമുണ്ടായിരുന്നു അവിടെ ഇംഗ്ലണ്ടിലിറങ്ങി ലണ്ടനിലിറങ്ങിയിട്ട് പല സ്ഥലത്തും ഫ്ലൈറ്റിൽ പോയപ്പോൾ എല്ലാ സ്ഥലത്തും ഒരു പോസ്റ്റർ കാണാൻ സാധിക്കും ഫോളോ ഇന്ത്യൻ ഫാമിലി സിസ്റ്റം എന്ന് പറഞ്ഞ് ഭാരതത്തിൽ നിലനിൽക്കുന്നതായ കുടുംബ ബന്ധത്തിൻ്റെ ആ ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിലും പകർത്തുക എന്നാണ് സന്ദേശം എന്താ അവരങ്ങനെ സന്ദേശം കൊടുക്കാൻ കാരണം അമേരിക്കയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഭാര്യാഭർത്തൃബന്ധം മിനിറ്റുകൾ കൊണ്ട് തകരുന്നുണ്ട് അതിന് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ആരാണ് അഭിമുഖീകരിക്കുന്നത് അനുഭവിക്കുന്നത് മക്കളാണ് അച്ഛനും അമ്മയും ദിവസവും ഫൈറ്റിംഗ് ആണ് അത് കഴിഞ്ഞ് അവർ ഡൈവോഴ്സ് ചെയ്തു പോകും ഈ അനാഥനായ കുട്ടി ശിശു വളരുമ്പോൾ അമ്മയുടെ സ്നേഹവും കിട്ടിയിട്ടില്ല അച്ഛൻ്റെ സ്നേഹവും കിട്ടുന്നില്ല കുറച്ച് കഴിഞ്ഞ് അച്ഛൻ വേറൊന്ന് വിവാഹം കഴിക്കും ഞാൻ കാനഡയിൽ കുറേ കാലം ഉണ്ടായിരുന്നു എന്നും തമാശയായിട്ട് പറയാറുള്ള ഞാൻ നേരിട്ട് കണ്ട ഒരു അനുഭവമാണ് ഞാൻ താമസിച്ചിരുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സ്ത്രീയുണ്ട് ഒരു മകനുണ്ട് ഡേവിഡ് എന്ന് അവൻ്റെ പേര് ആറാം ക്ലാസ്സിലോ മറ്റോ ആണ് പഠിക്കുന്നത് അവൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ റൂമിലേക്ക് വരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഓരോ കാര്യങ്ങൾ പറയും കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സുമായി എല്ലാം അങ്ങ് സംസാരിച്ചു ഒരു ദിവസം ഈ ഡേവിഡിൻ്റെ വീട്ടിൽ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു ധാരാളം വിളക്കുകളൊക്കെ ഇട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ വൈകുന്നേരം അവൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ അവനോട് ചോദിച്ചു what is happening in your house എന്താ നിൻ്റെ വീട്ടിൽ ഇത്രയധികം വിഷയം അപ്പോൾ വളരെ കൂളായിട്ട് അവൻ പറഞ്ഞു I am getting a new father എനിക്കൊരു പുതിയ അച്ഛനെ കിട്ടുകയാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രയോഗമില്ല എനിക്കൊരു പുതിയ അച്ഛനെ കിട്ടുന്നു അതും ആൾ ഓഫ് എ സഡൻ അമ്മ വിവാഹം കഴിക്കുന്നു അതിൻ്റേതായിട്ടുള്ള ഡെക്കറേഷൻ ഞാൻ വെറുതെ അയാളോട് ചോദിച്ചു you are getting a new father the life looks very very interesting for us we never use to have such type of procedure yeah here it is very common he is my sixth father അപ്പോൾ ആ അമ്മ കല്യാണം കഴിക്കാൻ പോകുന്ന ആറാമത്തെ പ്രാവശ്യമാണ് ആറാമത്തെ അച്ഛനാണെന്നാണ് ഈ പയ്യൻ പറഞ്ഞത് എന്തൊരു അത്ഭുതമാണ് അപ്പോൾ ഈ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ പട്ടികളുടെയും പശുക്കളുടെയും ഒക്കെ പോലെ തന്നെ ടെമ്പററി അറേഞ്ച്മെൻറ്റാണ് അവിടുത്തെ കുട്ടികളിൽ അത് കാണുകയും ചെയ്യാൻ സാധിക്കും ഇന്നും അത്ഭുതകരമായ ഒരു വസ്തുത അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികളിൽ അൻപത്തെട്ട് ശതമാനം കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ അച്ഛൻ ആരാണെന്നാണ് അതുപോലെ ആ അൻപത്തെട്ട് ശതമാനം കുട്ടികളുടെ അമ്മയ്ക്ക് പറഞ്ഞുകൂടാ ഇത് ആരുടെ മകനാണെന്ന് അപ്പോൾ ആ കുടുംബ ബന്ധം എന്ന് പറയുന്നത് പക്ക മൃഗങ്ങളുടെ ജീവിതത്തിന് തുല്യമാണ് ഒരു കാര്യം ഓർക്കുക എല്ലാ അമേരിക്കക്കാരും അങ്ങനെയാണെന്ന് അർത്ഥമില്ല ഞാൻ ആ പെർസെൻറ്റേജ് പറഞ്ഞു എന്ന് മാത്രം അതായത് അവിടെ കുടുംബ ബന്ധത്തിൻ്റെ ദൃഢത കുടുംബ ബന്ധത്തിൻ്റെ പവിത്രത കുടുംബ ബന്ധത്തിൻ്റെ മൂല്യം വിവാഹം കഴിച്ച് അന്ത്യശ്വാസം വരെ ഒരുമിച്ച് പാർട്ട്ണറായിട്ട് ജീവിച്ച് മക്കൾക്ക് ജന്മം നൽകി അവർക്ക് ചോറ് കൊടുത്ത് അവരെ കൈപിടിച്ച് പിച്ചവെച്ച് നടത്തിച്ച് അവർക്ക് കരയുമ്പോൾ കണ്ണുനീര് തുടച്ച് അവരെ അമ്പിളിയമ്മാവനെ കാണിച്ച് സന്തോഷത്തോടു കൂടി ചോറ് കൊടുത്ത് വളർത്തി കുളിപ്പിച്ച് പഠിപ്പിച്ച് ഉയർത്തി വലിയവനാക്കേണ്ട ധാർമ്മിക ബാധ്യത അത് ഒരു ലയബിലിറ്റി അല്ല റെസ്പോൺസിബിലിറ്റിയാണ് ധർമ്മമാണ് പലപ്പോഴും അത് കടപ്പാട് എന്ന വാക്കിലൂടെ ലയബിലിറ്റി എന്ന് പറയും ലയബിലിറ്റി അല്ല it is a pleasant duty of the parents so the dharma മാതൃധർമ്മം പിതൃധർമ്മം ഈ ധർമ്മം അവിടെ നടത്താൻ ആളില്ലാത്തത് കൊണ്ട് എന്താ സംഭവിക്കുക അമേരിക്കയിൽ വളരുന്ന കുട്ടികളുടെ മാനസികമായ അബ്നോർമാലിറ്റി അവർക്ക് കുടുംബ ബന്ധത്തോട് ഒരു തരത്തിലും ഒരു പവിത്രതയുമില്ല ഇന്നൊരാളെ കണ്ടു ഇഷ്ടപ്പെട്ടു ചിരിച്ചു ചായ കുടിച്ചു ഒരു ലിക്കർ ഷോപ്പിൽ പോയി കുറച്ച് ലിക്കർ കഴിച്ചു അവർ അടുത്ത ദിവസം വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം കഴിച്ചു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ തോന്നുന്നു ഇയാൾ നല്ല ആളല്ല അവൾ നല്ല ആളല്ല രണ്ടും പിരിഞ്ഞു പോയി ചിലപ്പോൾ അതിൽ നിന്നൊരു കുട്ടി ഉണ്ടായി എന്ന് വരും എന്തൊരു ജീവിതമാണ് അപ്പോൾ ഭാരതത്തിൽ കുറേശ്ശെയാണെങ്കിലും അങ്ങോട്ടുള്ള ഒരു പ്രയാണം തുടങ്ങിയിട്ടുണ്ട് വളരെ കുറച്ചാണെങ്കിലും ഇതിന് കാരണം നമ്മുടെ കുടുംബ ബന്ധത്തിൽ നമ്മൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കാറില്ല ഇത് പവിത്രമായി സൂക്ഷിക്കണമെന്ന് കഴിഞ്ഞ തലമുറ വരെ വിവാഹം കഴിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് പവിത്രമായ ബന്ധമാണ് മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ ബന്ധം ഏറ്റവും ദൃഢമാക്കണമെന്ന് അതുകൊണ്ട് നമുക്ക് ഉപദേശം കൊടുക്കാൻ എളുപ്പത്തിൽ സാധിക്കും പക്ഷേ ആ കൊടുക്കുന്ന ഉപദേശം വളരുന്ന തലമുറയുടെ നമ്മളുടെ നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മനസ്സിൽ ഒട്ടിപ്പിടിക്കത്തക്ക വിധത്തിൽ നിലനിർത്തിക്കാൻ നിലനിർത്താനല്ല നിലനിർത്തിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ പുരാണ ഇതിഹാസ സുഭാഷിത സന്ദേശ കഥകളിലൂടെ വിവരിച്ചു കൊടുക്കണം അത് ചെറുപ്പം മുതൽക്ക് അമ്മമാർക്ക് സാധിക്കുമെങ്കിൽ മാതൃധർമ്മത്തിൻ്റെ അമ്മ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളിൽ പ്രധാനപ്പെട്ട ആചാരമാണ് ഈ സന്ദേശങ്ങൾ പുരാണങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുക അതല്ലെങ്കിൽ ഈ പുരാണങ്ങളൊക്കെ എഴുതേണ്ട ഉദ്ദേശം എന്തായിരുന്നു വെറുതെ തെറ്റിദ്ധരിപ്പിക്കാനാ അതല്ല കഥ കേട്ട് സന്തോഷിപ്പിക്കാനാണോ അല്ല കഥ കേട്ട് സന്തോഷിപ്പിക്കാനുള്ള കഥകൾ വേറെ ഇഷ്ടമാതിരി ഭാരതീയർ എഴുതിയിട്ടുണ്ട് നാടകം എഴുതിയിട്ടുണ്ട് നോവൽ എഴുതിയിട്ടുണ്ട് കാളിദാസൻ്റെ വലിയ വലിയ ചരിത്രഭാഗങ്ങളെപ്പോലെയുള്ള കഥകളെല്ലാം ശാകുന്തളം നോക്കിയാലും മേഘസന്ദേശം നോക്കിയാലും അതെല്ലാം എത്ര ഗംഭീരമായിട്ടുള്ളതാണ് അങ്ങനെ ധാരാളമുണ്ട് അതൊന്നും നമ്മൾ ഇത്രയും പവിത്രമായിട്ട് കണക്കാക്കാറില്ല കണക്കാക്കിയിട്ടില്ല അതിനെന്താ കാരണം അതിന് കാരണം ആത്മീയതയും ജീവിത സന്ദേശവും സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട ഉജ്ജ്വലമായ സന്ദേശങ്ങൾ നമ്മളുടെ ഇതിഹാസ പുരാണങ്ങളിൽ മറിച്ചിട്ടാൽ പുരാണേതിഹാസങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് ഇന്നു മുതൽക്ക് ഈ പ്രഭാഷണം കേൾക്കുന്ന ഓരോ അമ്മയും ചെയ്യേണ്ട കാര്യം വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അച്ഛൻ തന്നെത്താനെ ഒരു ദിവസം ഒരു കഥ എന്നുള്ള ലെവലിൽ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ കഥകളെങ്കിലും ഭക്തിയോടുകൂടി നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ഓർമ്മിക്കുക പുരാണം വായിക്കുന്നത് ഇതിഹാസങ്ങൾ വായിക്കുന്നത് മോക്ഷത്തിനുള്ള മാർഗമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് സ്വർഗത്തിലേക്കുള്ള വഴി മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഈ ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കാനാണ് നമ്മൾ രാമായണം വായിക്കുന്നത് ഇതിഹാസങ്ങളും പുരാണങ്ങളും വായിക്കുന്നത് നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ ബുദ്ധിയുടെയും യുക്തിയുടെയും ശാസ്ത്രത്തിൻ്റെയും വെളിച്ചത്തിൽ മക്കൾക്ക് അത് പകർന്നു കൊടുക്കാൻ സാധിക്കുമ്പോൾ ജീവിതം മൂല്യവത്താകുന്നു കുടുംബജീവിതം ദൃഢമാകുന്നു അപ്രകാരം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ഭാവിയിൽ രാമായണത്തെക്കുറിച്ച് സുദീർഘമായിട്ടുള്ള ക്ലാസ് ഉണ്ടാവും ഞാൻ ഇന്ന് അതിൻ്റെ ഏതാനും വരികൾ സന്ദേശങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം ഇനി നമുക്ക് ആചാരത്തിലേക്ക് കിടക്കാം നിങ്ങൾക്ക് നമസ്കാരം കുടുംബ കുടുംബബന്ധം ദൃഢമാക്കാനുള്ള ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുടുംബ ബന്ധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ല് എന്ന് പറയുന്ന ഒന്ന് അച്ഛനമ്മ മാതൃ പിതൃബന്ധം മക്കൾക്ക് ഏറ്റവും ഉജ്ജ്വലമായൊരു ബന്ധമാണ് ലോകത്തിൽ ഒന്നാമത്തെ അനുഗ്രഹം ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം എന്ന് പറയുന്നത് അമ്മയുടെ അനുഗ്രഹമാണ് അതിനുശേഷം രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് അച്ഛൻ്റെ അനുഗ്രഹം മൂന്നാമത്തേതാണ് ഈശ്വരൻ്റെ അനുഗ്രഹം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് ഈശ്വരാനുഗ്രഹമാണ് എല്ലാത്തിനും വേണ്ടത് അല്ല അമ്മയും അച്ഛനുമാണ് പ്രത്യക്ഷമായ ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളുടെ ധർമ്മശാസ്ത്രത്തിൽ നമ്മളൊരു സന്ദേശം നൽകാറുണ്ട് ദേവോ ഭവ അതുപോലെ മലയാളത്തിൽ പറയാറുണ്ട് അമ്മയെ കാണണം മുമ്പിൽ അച്ഛനെ തൊഴുതീടണം അച്ഛനമ്മമാർ കാണുന്ന ദൈവമാണെന്നും ഓർക്കണം അർത്ഥം മനസ്സിലായല്ലോ കാരണം നമ്മളുടെ ശരീരത്തിന് ജന്മം നൽകിയത് ഈ ശരീരത്തിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് അച്ഛനും അമ്മയുമാണ് അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ വരുന്ന പ്രശ്നമേ ഇല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്ന പ്രശ്നമില്ല ഭൂമിയിൽ കാണുന്നതും കേൾക്കുന്നതും സന്തോഷിക്കുന്നതും അനുഭവിക്കുന്നതും അതിനൊന്നിനും നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ദൈവത്തിനൊരു പേരിടാറുണ്ട് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് പറയാറുണ്ട് സൃഷ്ടികർത്താവ് എന്ന് അതേ സൃഷ്ടികർത്താക്കളാണ് നമ്മളുടെ അച്ഛനും അമ്മയും മറ്റൊരർത്ഥത്തിൽ ജഗതീശ്വരൻ നമ്മളെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനായി തിരഞ്ഞെടുത്തത് നമ്മുടെ അച്ഛനെയും അമ്മയെയുമാണ് അതുകൊണ്ടാണ് മാതൃദേവോഭവ പിതൃദേവോ ഭവ എന്ന് പറയുന്നത് ആ അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് അച്ഛനമ്മമാരുടെ അവസാന കാലം വരെ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്തോ നമുക്ക് വേണ്ടി ചെയ്തതെന്തോ അവർ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചതെന്തോ അതിന് മാതൃദക്ഷിണയായിട്ട് പിതൃദക്ഷിണയായിട്ട് അവരുടെ ജീവിതാന്ത്യം വരെ അവരെ സംരക്ഷിക്കേണ്ടതായ ധാർമ്മിക ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം സാധാരണ പറയാറുണ്ട് പുത്രോ രക്ഷതി വാർദ്ധക്യേ അച്ഛനമ്മമാരുടെ വാർദ്ധക്യകാലത്ത് പുത്രന്മാരാണ് അവരെ സംരക്ഷിക്കേണ്ടത് ഒന്ന് നമ്മുടെ ചരിത്ര നമ്മുടെ ജീവിതത്തിൻ്റെ സൈക്കിള് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം ഈ ഭൂമിയിൽ നമുക്ക് ജന്മം ലഭിച്ച് നാം വന്നപ്പോൾ ഏതാണ്ട് മൂന്ന് കിലോ ഭാരമാണ് നമുക്കുണ്ടായിരുന്നത് ആ മൂന്ന് കിലോ ഭാരമുള്ള നമുക്ക് അമ്മയുടെ പാല് കുടിച്ച് അമ്മയുടെ രക്തത്തിൻ്റെ ഭാഗമായ അമ്മയുടെ പാല് കുടിച്ച് നമ്മളുടെ ശരീരം അത് വലിച്ചെടുത്ത് നമ്മളുടെ ശരീരത്തിൻ്റെ വികസനത്തിന് കാരണമായി നമ്മൾ വളരുന്നത് കണ്ട് നമ്മൾ ചിരിക്കുന്നത് കണ്ട് സന്തോഷിച്ച് നമ്മൾ കരയുമ്പോൾ സ്വയം ദുഃഖിച്ച് നമ്മൾ നമ്മുടെ കയ്യ് അമ്മ ഇടിച്ച് അല്ലെങ്കിൽ അച്ഛൻ പിടിച്ച് നമ്മൾ പിച്ച വയ്ക്കുന്നത് നടക്കുന്ന പിച്ച വെച്ച് നടക്കുന്നത് കണ്ട് ആനന്ദിച്ച് നമ്മളുടെ വളർച്ചയിൽ അനുദിനം മറ്റൊന്നും പ്രതീക്ഷിക്കാതെ വളർ വളരുന്നത് കണ്ട് സന്തോഷിച്ച് വളരുന്നതിനാവശ്യമായതെല്ലാം തന്ന് സ്കൂളിൽ ചേർത്ത് എൽ കെ ജിയിലും യു കെ ജിയിലും പോയ നമ്മൾ അവിടെ നിന്ന് ആ സ്കൂളിലേക്ക് ഇറങ്ങി തിരിച്ച് വൈകുന്നേരം അച്ഛനും അമ്മയും വരുന്നത് വരെ അവർക്ക് യാത്ര പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അകത്തിരുന്നപ്പോൾ ആ സ്കൂളിലിരുന്നപ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട് വൈകുന്നേരം നാല് മണിക്ക് അല്ലെങ്കിൽ മൂന്ന് മണിക്ക് എൻ്റെ അമ്മ വരും അല്ലെങ്കിൽ അച്ഛൻ വരും എന്നെ കൊണ്ടുപോകാൻ ആ അച്ഛനെയും അമ്മയെയും വൈകുന്നേരം മൂന്നോ മൂന്നരക്കോ കാണുമ്പോൾ നമ്മളുടെ മനസ്സിൽ തോന്നിയിരുന്ന ആഹ്ലാദം എൻ്റെ അച്ഛൻ വന്നു എൻ്റെ അമ്മ വന്നു ഇനി എൻ്റെ അമ്മയും അച്ഛനും എന്നെ നോക്കിക്കൊള്ളും ഈ ഒരു വിശ്വാസത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ചിന്താധാര ആ അമ്മ ആ അച്ഛൻ നമ്മളെ വളർത്തി ഉയർന്ന വിദ്യാഭ്യാസം നൽകി അവരുടെ ജീവിതത്തിൽ അവർ സമ്പാദിച്ച സ്വത്തിൻ്റെ എത്രയാണ് നമുക്ക് വേണ്ടി ചെലവഴിച്ചത് എന്നവർ എഴുതി വച്ചിട്ടില്ല അവരുടെ ജീവിതത്തിൻ്റെ എത്ര സമയമാണ് നമുക്ക് വേണ്ടി ചെലവഴിച്ചത് എന്ന് എഴുതി വച്ചിട്ടില്ല ജീവിത ഊർജത്തിൻ്റെ എത്ര ഭാഗം ചെലവഴിച്ചിട്ടാണ് നിന്നെ ഞാൻ വളർത്തി വലുതാക്കിയത് എന്ന് ഒരച്ഛനും അമ്മയും കണക്ക് പറയാറില്ല മൂന്ന് കാര്യങ്ങൾക്ക് അവർ ചെലവഴിച്ച സമ്പത്ത് അവർ ചെലവഴിച്ച സമയം അവർ ചെലവഴിച്ച ഊർജത്തിന് വേണ്ടി ഒരു മകനോടും ഒരു മകളോടും ഒരമ്മയും കണക്ക് പറയാറില്ല അങ്ങനെ കണക്ക് പറയാതെ മക്കളുടെ ഉയർച്ചയിൽ നിരന്തരം ആനന്ദം കണ്ടെത്തിയ ആ മാതാപിതാക്കളുടെ മനസ്സിൽ ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ നന്നായിട്ട് വളരണം ഉജ്ജ്വലമായ ഒരു ജീവിതം നയിക്കണം എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ മക്കൾ ഉയരണം എന്ന് പ്രാർത്ഥിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആ അച്ഛനോടും ആ അമ്മയോടും മക്കൾക്ക് ഒരു കടപ്പാടുണ്ട് എന്താ കടപ്പാട് കിടന്ന് ഭൂമിയിൽ കിടന്ന് കൈകാലിട്ടടിച്ച് പിച്ച വയ്ക്കാൻ പഠിപ്പിച്ച ആ കുഞ്ഞായ നമ്മളെ വളർത്തി വലുതാക്കിയതുപോലെ ഒരു ദിവസം വാർദ്ധക്യത്തിൽ നമ്മൾ കിടക്കയിൽ കിടന്നിരുന്നത് പോലെ കിടക്കുന്നൊരവസ്ഥ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകും അന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവരുടെ വായിലേക്ക് അല്പം ഭക്ഷണം കൊടുക്കാൻ അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോൾ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ വാർദ്ധക്യ സഹജമായ രോഗാവസ്ഥയിൽ കട്ടിലിൽ കിടക്കുമ്പോൾ അവരുടെ വേദന കൊണ്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന വേളയിൽ ആ കണ്ണുനീര് തുടച്ച് അച്ഛനോടും അമ്മയോടും മക്കൾക്ക് പറയാൻ സാധിക്കണം അമ്മേ അച്ഛ മകനായ അല്ലെങ്കിൽ മകളായ ഞാൻ അടുത്തുണ്ട് കരയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തിരിക്കും കാരണം എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതിരുന്ന ചെറുപ്പ കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടി എന്തെല്ലാം നിങ്ങൾ ചെയ്തോ അതെല്ലാം തിരിച്ച് നിങ്ങൾക്ക് തരേണ്ടതായ ധാർമ്മിക ഉത്തരവാദിത്വം പുത്രനായ എനിക്കുണ്ട് പുത്രിയായ എനിക്കുണ്ട് എന്ന ബോധം ഉണ്ടാകണം അവർക്കാവശ്യമായ സർവവിധ ആഗ്രഹങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ആ അമ്മയുടെ വലത്തെ കയ്യ നമ്മുടെ തലയിൽ വെച്ച് അനുഗ്രഹം വാങ്ങിക്കണം എൻ്റെ മകൻ നന്നായി വരും അല്ലെങ്കിൽ എൻ്റെ മകള് നന്നായി വരും എന്ന അനുഗ്രഹം വാങ്ങിക്കാൻ ഒരു മകന് ഒരു മകൾക്ക് സാധിക്കണം ആ അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസറ്റ് സമ്പത്ത് അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം നെറും തലയിൽ വലത്തെ കൈവച്ച് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏത് സഹാറ മരുഭൂമിയിലാണെങ്കിലും ദാഹിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കില്ല മറിച്ച് അച്ഛനും അമ്മയ്ക്കും ഈ വാർദ്ധക്യത്തിൽ ഒരു സഹായവും നിങ്ങൾ ചെയ്യാതെ അവർ നിത്യ നരകത്തിൽ അനുഭവിക്കുമ്പോൾ അവർ മനസ്സുകൊണ്ട് പ്രതീക്ഷിക്കും എന്നെങ്കിലും എൻ്റെ മകൻ മകൾ അടുത്ത് വന്നിരുന്നെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം അവർ തന്നിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനയ്ക്കൊരാശ്വാസ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മക്കൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ജീവിക്കണമെന്നില്ല പക്ഷേ ഇടയ്ക്കെങ്കിലും എന്നെ ഒന്ന് കാണാൻ വന്നിരുന്നെങ്കിൽ ഞാൻ അവൻ്റെ അച്ഛനല്ലേ ഞാൻ അവൻ്റെ അമ്മയല്ലേ എന്നെ കാണണമെന്നേ അവന് തോന്നുന്നില്ലല്ലോ ഈശ്വര എന്ന് പറയുന്ന മാതാപിതാക്കളുടെ ഹൃദയത്തിൻ്റെ വേദന ഈ മക്കൾക്കൊരു ശാപമായിട്ട് അവരുടെ കൂട്ടത്തിലുണ്ടാകും ഒരിക്കലും ഒരച്ഛനും അമ്മയും മക്കളെ ശപിക്കില്ല പക്ഷേ ഈ നേരത്തെ പറഞ്ഞ വേദന അത് ഒരു ശാപമായിട്ടായിരിക്കും മകൻ്റെയും മകളുടെയും ശിരസിൽ പതിക്കുക ആ മക്കള് ലോകത്തിലെവിടെ ചെന്നാലും ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകത്തിൻ്റെ നടുക്ക് നിൽക്കാൻ ഈശ്വരൻ അവർക്ക് വിധി കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും ശാപം അവരിലുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള യോഗം അവർക്കുണ്ടാവില്ല കാരണം ജന്മം നൽകി വളർത്തി വലുതാക്കിയ അച്ഛന് സ്വയം സംരക്ഷണം നൽകുന്നതിന് പകരം അവർ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി ഇതിൻ്റെ ഒരു ഭാഗവും കൂടി ഒന്ന് നോക്കാം നമ്മളെ എൽ കെ ജിയിലും യു കെ ജിയിലും കൊണ്ടാക്കിയിട്ട് ഇവർ യാത്ര പറഞ്ഞു പോകുമ്പോൾ നമ്മൾ കരഞ്ഞു ആ കരയുന്ന സമയത്തും നമ്മുടെ മനസ്സിനകത്തൊരു പ്രതീക്ഷയുണ്ട് വൈകുന്നേരമാകുമ്പോൾ അവർ വരുമെന്ന പ്രതീക്ഷ പക്ഷേ വൃദ്ധന്മാരായ അച്ഛനെയും അമ്മയെയും വൃദ്ധസദനത്തിലാക്കി നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ ആ അച്ഛൻ അല്ലെങ്കിൽ അമ്മ നിങ്ങളോട് ടാറ്റ പറഞ്ഞ് പിരിയുമ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സിലുള്ള വികാരം എന്തായിരിക്കും ഒരു വികാരം ഞാൻ ഇവനെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ അവൻ ടാറ്റ പറഞ്ഞ് യാത്ര പറഞ്ഞു പോകുമ്പോൾ എത്ര കരഞ്ഞോ ആ കരച്ചിലാണ് വൃദ്ധരായ മാതാപിതാക്കളുടെ മനസ്സിൽ വരിക അവിടെ പ്രതീക്ഷയ്ക്ക് വകയില്ല നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു സ്കൂളിൽ ചെന്നപ്പോൾ വൈകുന്നേരം അച്ഛനും അമ്മയും വരുമെന്ന് ഈ വൃദ്ധരായ മാതാപിതാക്കൾക്ക് പ്രതീക്ഷയില്ല കാരണം എന്താണ് മകന് മരുമകൾക്ക് അല്ലെങ്കിൽ മകൾക്ക് മരുമകന് നോക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഒരു രണ്ട് ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റിലിട്ട് അനാഥാലയത്തിൽ കൊണ്ടാക്കിയ അച്ഛനെയും അമ്മയെയും ഇനി സാധിക്കുന്നിടത്തോളം കാലം നോക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയാണ് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയിരിക്കുന്നത് ആഴ്ചകളോളം മാസങ്ങളോളം ആ വൃദ്ധരായ മാതാപിതാക്കൾ വൃദ്ധസദനത്തിൽ കഴിയുമ്പോൾ അവരോടൊന്ന് ചോദിക്കുക നിങ്ങൾ എന്തു പ്രതീക്ഷിച്ചാ കഴിയുന്നത് ഇവിടെ മകൻ വരുമെന്ന് പ്രതീക്ഷയുണ്ടോ അവർ പറയും ഇനി എൻ്റെ മകൻ വരില്ല ഇനി എൻ്റെ മകളും വരില്ല പിന്നെ എന്ത് പ്രതീക്ഷിച്ചാൽ നിങ്ങളിവിടെ ഇരിക്കുന്നത് ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസം എന്നാണ് പോകുന്നത് എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത് അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മരണത്തെ കാത്തുകൊണ്ട് ഈശ്വര കഴിയുന്നതും വേഗം മരണം വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വൃദ്ധരായ മാതാപിതാക്കൾ കഴിയുമ്പോൾ നാം ഓർമ്മിക്കാനുള്ള ഒരു വഴിയുണ്ട് എന്താണത് അച്ഛന് കുത്തിയ പാള മകന് അമ്മയ്ക്ക് കുത്തിയ പാള മകൾക്ക് ഈ അച്ഛനും അമ്മയും എത്ര കാലം അനാഥാലയത്തിൽ കടന്നോ കിടന്നോ അത്രയും കാലം മക്കൾക്കും അതേപോലെയുള്ള അനാഥാലയത്തിൽ കിടക്കാനുള്ള തലവിധി അവരുടെ മക്കൾ അവർക്ക് കൊടുക്കും എന്താ കാരണം സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞ വരി നിങ്ങൾക്കറിയാലോ ഇല്ലേ for every action there is an equal and opposite reaction നിങ്ങൾ ഏത് കർമ്മം ചെയ്താലും അതിന് തത്തുല്യമായ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും അച്ഛനെ കുത്തുവാള എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെ അതേപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ കുത്തുവാള നിങ്ങളുടെ മക്കൾ നിങ്ങളെ കൊണ്ടെടുപ്പിക്കും അന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല അപ്പോൾ വൃദ്ധസദനം മക്കൾക്ക് ആശ്വാസം കണ്ടെത്താനുള്ള മാതാപിതാക്കൾക്ക് രക്ഷാകവചമുണ്ടാക്കാനുള്ള ആരെങ്കിലും അവരെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിക്കാനുള്ള ഒരു അനാഥാലയമായി തീരുമ്പോൾ മക്കൾ ഓർക്കുക നമ്മൾ ഓർക്കുക ഇതുതന്നെയാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് അച്ഛനെ വൃദ്ധസദനത്തിലാക്കി യാത്ര പറഞ്ഞിറങ്ങിയ മകന് ഒരിക്കൽ അതേ വൃദ്ധസദനത്തിലേക്ക് കയറുമ്പോൾ തൻ്റെ മകനോട് യാത്ര പറയേണ്ടി വരും ഇത് അനുഭവ സമ്പത്ത് അതുകൊണ്ട് ഞാൻ മക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് മാത്രം ജീവിതത്തിൻ്റെ അന്ത്യവേളയിൽ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തുണ്ടാകണം സാധിക്കുന്നിടത്തോളം ആശ്വാസവാക്കുകൾ പറയണം എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം അവർ മരിക്കാൻ പോകുന്നതിന് മുൻപ് അവർക്ക് ഭഗവത്ഗീത കേൾപ്പിക്കണം വിഷ്ണു സഹസ്രനാമം കേൾപ്പിക്കണം അവർക്കിഷ്ടമുള്ള കീർത്തനങ്ങൾ കാസറ്റിലൂടെ ചെവിയിൽ വെച്ചു കൊടുക്കണം നിങ്ങൾക്കറിയാൻ സാധിക്കും മരിക്കാൻ പോകുന്ന വ്യക്തി മരണത്തിന് തൊട്ട് മുമ്പ് ഹാർട്ട് ബീറ്റ് വളരെ കൂടും അതുപോലെ ചിലപ്പോൾ പെട്ടെന്ന് കുറയും ഡോക്ടർ സാംബശിവൻ എന്ന അതിപ്രശസ്തനായ വിഷഗ്വരൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ചെയർമാനാണ് അദ്ദേഹം അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ ചലനങ്ങളും ഹാർട്ട് ബീറ്റ് ഭയം കൊണ്ട് പെട്ടെന്ന് കൂടുമ്പോൾ അദ്ദേഹം ആ വ്യക്തികളുടെ ചെവിയിൽ കാസറ്റിലൂടെ നാമജപം കേൾപ്പിച്ചു വിഷ്ണു സഹസ്രനാമം കേൾപ്പിച്ചു ഭഗവത്ഗീത കേൾപ്പിച്ചപ്പോൾ അവർക്ക് മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ മനസ്സിൽ ഒരു അസാധാരണമായ ആശ്വാസം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹാർട്ട് ബീറ്റ് നോർമലായി ഇതിൻ്റെ അർത്ഥം ഭയത്തിൽ നിന്ന് മാതാപിതാക്കളുടെ മരണവേളയിൽ അവർക്ക് ആശ്വാസം നൽകാൻ അവർ പ്രാർത്ഥിച്ച മന്ത്രമേതോ അവർ ബഹുമാനിക്കുന്ന മന്ത്രമേതോ അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയമില്ല ഖുറാനിലെ വരികളായിരിക്കും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ബൈബിളിലെ വരികളായിരിക്കും അവർക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളത് ഇത് ചെവികളിൽ വെച്ച് കേൾപ്പിക്കുന്നത് പോലെ വേദമന്ത്രങ്ങളോ പുരാണ മന്ത്രങ്ങളോ നാമജപങ്ങളോ ചെവിയിൽ വെച്ച് കേൾപ്പിക്കുമ്പോൾ മരണത്തിൽ നിന്നുള്ള ഭയം മാറ്റാൻ മക്കൾക്ക് സാധിക്കും മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് ഇത് ചെവിയിൽ വയ്ക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം ഒരു വരി കൂടി ചേർക്കുന്നു മരണസമയത്ത് അവരുടെ തലയെടുത്ത് നമ്മുടെ മടിയിൽ വെച്ച് കൈ മുറുക്കി പിടിച്ച് മുഖം തലോടിക്കൊണ്ട് പറയണം അച്ഛ ഞാനുണ്ട് അച്ഛൻ്റെ മകൻ അടുത്തുണ്ട് അമ്മയുടെ മകൻ അല്ലെങ്കിൽ മകൾ അടുത്തുണ്ട് ഒരിക്കലും ഭയപ്പെടണ്ട ഇത് പറയാൻ ഭാഗ്യം കിട്ടുന്നൊരു മകൻ നിങ്ങൾക്കുണ്ടാകണം ആ മകന് പറയുന്ന പേരാണ് പുത്രൻ അന്നുവരെ മകനെ പുത്രൻ എന്ന് വിളിക്കാൻ അർഹതയില്ല മകളെ പുത്രി എന്ന് വിളിക്കാൻ അർഹതയില്ല മകള് മകളാണ് മകൻ മകനാണ് പും നാമ നരകാത് ത്രായതേ ഇതി പുത്ര പും നാമ നരകാത് ത്രായതേ ഇതി പുത്രി രണ്ട് അർത്ഥം പും നരകം എന്നൊരു നരകമുണ്ട് ഏതാ നരകം ജീവനുള്ള അവസ്ഥയിൽ നിന്ന് ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് അച്ഛനമ്മമാർ കടക്കുന്ന വേളയിൽ അവരുടെ തല മടിയിലെടുത്ത് വെച്ച് കൈമുറുക്കി പിടിച്ച് ആശ്വാസവാക്കുകൾ പറഞ്ഞ് തൊണ്ട വരളുമ്പോൾ ഓരോ തുള്ളി ഗംഗാജലം കൊടുത്ത് നാമം ജപിച്ച് ആശ്വസിപ്പിച്ച് ജീവിതത്തിൻ്റെ മറുകരയിലേക്ക് കടത്തിവിടുന്ന സമയത്ത് അച്ഛനമ്മമാരനുഭവിക്കുന്ന ഭയത്തിന് പറയുന്ന പേരാണ് പുംനാമ നരകം ആ നരകത്തിൽ നിന്നപ്പുറത്തേക്ക് കടത്തിവിടാൻ ഉള്ള യോഗ്യത മകന് ആ സമയത്ത് കിട്ടിയില്ല അടുത്ത വീട്ടിലെ വ്യക്തിയാണ് ആ സമയത്ത് അവിടെ ഉണ്ടാകുന്നത് അവൻ്റെ മടിയിൽ കിടന്നാണ് അച്ഛൻ മരിച്ചതെങ്കിൽ അവൻ്റെ പേരാണ് പുത്രൻ നിങ്ങളുടെ പേര് അപ്പോഴും മകൻ എന്ന് തന്നെയാണ് ഓർമ്മിക്കുക പുത്രൻ എന്ന വ്യക്തിക്ക് ഒരു ധാർമ്മികമായ അനുഗ്രഹം ലഭിക്കുന്നുണ്ട് മരിക്കുന്ന വേളയിൽ അച്ഛനെ അമ്മയെ അപ്പുറത്തേക്ക് ആശ്വാസവാക്കുകൾ പറഞ്ഞ് ഭയത്തിൽ നിന്ന് മരണഭയത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി അനുഗ്രഹിച്ച അനുഗ്രഹം നേടാൻ സാധിച്ച മകനാണ് പുത്രൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്നും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെല്ലാവരും പലരും ചിലർ ഡോക്ടറായിരിക്കും ചിലർ എഞ്ചിനീയർ ആയിരിക്കും ചിലർ കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും ചിലർ ഐ എ എസ് ആയിരിക്കും ഐ എ എസ്സുകാരൻ കടന്നു പോകുന്ന വഴികളിലൂടെ ഒരു ഡോക്ടർ കടന്നു പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല ഒരു ഡോക്ടർ കടന്നു പോകുന്ന വഴിയിലൂടെ എഞ്ചിനീയർ പോകേണ്ടി വരില്ല കാരണം ഡോക്ടറുടെ ജോലി വേറെ എഞ്ചിനീയറുടെ പന്ഥാവ് വേറെ അതുപോലെ വക്കീലിൻ്റെ ലോയറുടെ പന്ഥാവ് വേറെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ പന്ഥാവ് വേറെ കൂലിപ്പണിക്കാരൻ്റെ പന്താവ് വേറെ പക്ഷേ ഇവർക്കെല്ലാവർക്കുമുള്ള ഒരു പന്താവുണ്ട് ഒരു വാതിലുണ്ട് അത് മരണത്തിൻ്റെ വാതിൽ അത് ഇവർക്കാർക്കും എക്സെപ്ഷൻ ഇല്ല അവരതിലൂടെ പോയേ മതിയാകൂ നമ്മുടെ അച്ഛനും അമ്മയും കടന്നു പോകുന്നത് പോലെ ഇവരും പോയേ മതിയാകൂ നമ്മളും പോയേ മതിയാകൂ അവരെത്ര വേദന അനുഭവിച്ചിട്ടുണ്ടോ ഈ ജീവിത വൃത്തത്തിൽ സൈക്കിളിൽ അത് തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും നിങ്ങൾക്കറിയാൻ സാധിച്ചിട്ടുണ്ടാവും ഔറംഗസീബ് ഷാജഹാനെ ജയിലിൽ അടച്ചു ഔറംഗസീബിനെ മകൻ ദാവീദ് ജയിലിൽ അടച്ചു ദാവീദിനെ മൊറാദ് ജയിലിൽ അടച്ചു മൊറാദിനെ മെഹ്റോൻ ജയിലിൽ അടച്ചു ഓരോരുത്തരും ഏത് അച്ഛനെയാണോ ജയിലിലടച്ച് നരകയാതന അനുഭവിപ്പിച്ച് കൊന്നത് അത് തന്നെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് അത് ഭാരതത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തിലെല്ലായിടത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു നിയമാവലിയാണ് അതുകൊണ്ട് കുടുംബ ബന്ധത്തിൽ അച്ഛനോട് നാം വെച്ച് പുലർത്തേണ്ട സ്നേഹം ബഹുമാനം ആദരവ് അവരുടെ ജീവിതാന്ത്യം വരെ അവർക്ക് വേണ്ടി ചെയ്യേണ്ട എല്ലാ ദൗത്യവും അതുപോലെ അമ്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ട ദൗത്യങ്ങൾ നിറഞ്ഞ കൂടി നാം അനുഷ്ഠിക്കുമ്പോൾ ആചരിക്കുമ്പോളാണ് അത് പുത്രധർമ്മത്തിൻ്റെ ഭാഗമാകുന്നത് അനാദികാലം മുതൽക്ക് നമ്മുടെ ഭാരതത്തിലുള്ളവർ അച്ഛൻ്റെ പേര് അച്ഛൻ്റെ അച്ഛൻ്റെ പേര് അതുപോലെ അച്ഛൻ്റെ അമ്മയുടെ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ഈ പേരുകളെല്ലാം നമ്മൾ ഓർത്തിരുന്നു ഭാരതത്തിലെ വംശബ്രാഹ്മണം എന്നൊരു ഗ്രന്ഥമുണ്ട് ആ വംശബ്രാഹ്മണത്തിൽ പത്ത് ഇരുന്നൂറ് തലമുറകളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട് എന്താ കാരണം അയാളുടെ മകൻ്റെ മകൻ്റെ മകൻ്റെ മകൻ്റെ മകൻ്റെ മകനാണ് ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പുറകോട്ടുള്ള ബന്ധം ഞാൻ സന്ധ്യാവന്തരം കഴിക്കുമ്പോൾ പൊതുവെ ബ്രാഹ്മണര് സന്ധ്യാവന്തരം കഴിക്കുമ്പോൾ ഒരു മന്ത്രം ചൊല്ലാറുണ്ട് വിശ്വാമിത്ര ഗോത്ര ആശ്വലായന സൂത്ര ജമദഗ്നി പ്രവര ഗോപാലകൃഷ്ണ ശർമാനാമ അഹംഭോ അഭിവാദയേ എന്നാണ് ഞാൻ പറഞ്ഞ് നമസ്കരിക്കാറുള്ളത് എൻ്റെ ഗോത്രം ഏതാണ് വിശ്വാമിത്ര ഗോത്രം വേദങ്ങൾ എഴുതിയ ഋഷിവര്യന്മാരിൽ ഒരാളായ വിശ്വാമിത്രൻ്റെ കുലത്തിൽപ്പെട്ട ആളാണ് ഞാൻ ആശ്വലായന മഹർഷി ഉണ്ടാക്കിയ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരുടെ ചരടിൽ കോർത്തവനാണ് ഞാൻ സൂത്രം എന്ന് പറയുന്നത് വിശ്വാമിത്ര ഗോത്ര ആശ്വലായന സൂത്ര ഈ സൂത്ര എന്ന് പറയുമ്പോൾ ചരട് ആശ്വലായന മഹർഷിയുമായി ബന്ധപ്പെടുത്തുന്ന ചരട് ജമദഗ്നി പ്രവര എൻ്റെ എല്ലാ ബന്ധുക്കളും പെടുന്നത് ഈ പഞ്ചഋഷയ ഗോത്ര എന്ന് പറയുന്ന ജമദഗ്നി പ്രവരത്തിൽ എനിക്കും നിങ്ങൾക്കും ഭാരതത്തിൽ ജനിച്ച സർവ ക്രിസ്ത്യാനിക്കും സർവ മുസ്ലിമിനും സർവ ഹിന്ദുക്കൾക്കും ഗോത്രവും സൂത്രവും പ്രവരവുമുണ്ട് നിർഭാഗ്യവശാൽ അവർ ഓർക്കുന്നില്ല അവർക്ക് ഓർക്കാനുള്ള അവസരവും കിട്ടിയിട്ടില്ല അവരെല്ലാം ഒരു ഋഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളുടെ മറ്റു രാജ്യങ്ങളിൽ പോയാൽ കാണാൻ സാധിക്കും അവരെല്ലാം പൂർവീകരായ കള്ളക്കടത്തുകാരുടെ പിൻതലമുറയാണെന്നാ പറയുക ഇന്ത്യയിൽ മാത്രമാണ് ഋഷിവര്യന്മാരുടെ പിൻതലമുറയാണ് എന്ന് നമ്മൾ പറയാറുള്ളത് ഇതിൻ്റെ അർത്ഥം നമ്മളുടെ അച്ഛൻ അവിടെ നിന്ന് പുറകോട്ട് പുറകോട്ട് പുറകോട്ട് പോകുമ്പോൾ പിതൃക്കളോട് പിതാവിനോട് മാതൃക്കളോട് മാതാവിനോട് നമുക്ക് തോന്നുന്ന ബന്ധവുമായി ബന്ധ ബന്ധവുമായി റിലേറ്റ് ചെയ്യുന്ന ബന്ധപ്പെടുന്ന സർവ ആചാരങ്ങളും മാതൃ പിതൃ പുത്ര പുത്രീ ബന്ധത്തിന് ആധാരമായ ദൃഢമാക്കാൻ ആവശ്യമായ ആചാരങ്ങളാണ് അപ്പോൾ നാം ഓർക്കേണ്ട ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് ജീവിതത്തിൻ്റെ അവസാനം വരെ മാതൃദേവോഭവ പിതൃദേവോഭവ എന്ന് മനസ്സിൽ ആചരിക്കുക പണ്ട് ഞാൻ ഒരാചാരത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു രാവിലെ കുളി കഴിഞ്ഞ തലമുടി തോർത്തുന്നതിന് മുമ്പ് രണ്ട് കയ്യിൽ വെള്ളമെടുത്ത് തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് അമ്മയെ മാതൃദേവോഭവ എന്ന് പറഞ്ഞ് തർപ്പണം കൊടുക്കാം അച്ഛന് പിതൃദേവോഭവ എന്ന് പറഞ്ഞ് തർപ്പണം കൊടുക്കുക എങ്ങനെയാ തർപ്പണം കൊടുക്കുക ബാത്റൂമിലാണെങ്കിൽ ബക്കറ്റിൽ നിന്ന് വെള്ളമെടുത്ത് കയ്യിൽ പിടിച്ച് തെക്കോട്ട് നോക്കി അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് അഞ്ച് സെക്കൻഡെങ്കിലും അമ്മ നൽകിയ ഉപദേശങ്ങൾ മനസ്സിൽ ഒന്നുകൂടി ഓർത്ത് എൻ്റെ അമ്മയെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് അവിടെ തന്നെ വെള്ളം താഴേക്ക് ഒഴിക്കുക അടുത്ത കൈ വെള്ളമെടുത്ത് അച്ഛൻ നൽകിയ അനുഗ്രഹ ആശിസ്സുകളൊന്ന് മനസ്സിൽ ധ്യാനിച്ച് എൻ്റെ അച്ഛ അച്ഛൻ്റെ മകൻ കള്ളക്കടത്തുകാരനല്ല കള്ളുകുടിയനല്ല സമൂഹദ്രോഹിയല്ല രാഷ്ട്രദ്രോഹിയല്ല എന്ന് മനസ്സിൽ ഉറക്ക പറഞ്ഞ് ഈ ജന്മം നൽകിയ അച്ഛനോടും അമ്മയോടും നന്ദിയുണ്ട് എന്ന് സൂചിപ്പിച്ച് മനസ്സിനകത്ത് അവരോട് ഒരു പ്രണാമം അർപ്പിച്ച് നാം കൊടുക്കുന്ന തർപ്പണം ഇവിടെ ഒന്ന് ഓർക്കുക ഈ വിവരണം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആ ചൈതന്യം ബന്ധം അതാണ് കുടുംബ ബന്ധം ആ കുടുംബ ബന്ധത്തിന് വേണ്ടിയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ആചാരങ്ങളിൽ ഒരാചാരത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് മാതൃ പിതൃ പുത്ര പുത്രി ബന്ധം എന്നും എന്നും ദൃഢമാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഈ ഒരു ആചാരത്തിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് എൻ്റെ അച്ഛന് പ്രായമായ സമയത്ത് അതുപോലെ അമ്മയ്ക്ക് പ്രായമായി മരിച്ച സമയത്ത് ഞാൻ എങ്ങനെയാണ് എൻ്റെ മാതാപിതാക്കളോട് പെരുമാറിയത് എന്ന് എന്താ കാരണം നമ്മളുടെ മക്കൾ ആ സമയത്ത് വളരെ ചെറുപ്പമായിരുന്നിരിക്കാം അവർക്കതിനെക്കുറിച്ച് അറിവില്ലായിരിക്കാം ഓർമ്മയില്ലായിരിക്കാം അപ്പം ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പെരുമാറിയത് എങ്ങനെയാണ് എന്ന് എൻ്റെ മക്കളോട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ മക്കള് ഞാൻ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാര് പ്രായമാകുമ്പോൾ എപ്രകാരമാണ് സംരക്ഷിക്കേണ്ടത് എന്നോർമ്മിക്കും കാരണം എന്താണ് നിങ്ങൾ ചെയ്തതാണ് നിങ്ങളുടെ മക്കളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ കഥയല്ല നിങ്ങൾ കഥ ഉണ്ടാക്കി പറഞ്ഞാൽ ഉറപ്പാണ് ആ മക്കൾക്ക് ആ കഥ കഥയുടെ സ്ഥാനമേ നൽകുള്ളൂ ജീവിതത്തിൽ അവർ പകർത്തില്ല അത്ഭുതകരമായി എനിക്ക് തോന്നിയിരിക്കുന്നത് തൃപ്പൂണിത്രയിൽ എൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച ഒരു തമിഴ് ബ്രാഹ്മണരുണ്ടായിരുന്നു വളരെ ചെറിയൊരു കുട്ടി ശ്രീവിദ്യ എന്ന കുട്ടിയുടെ പേര് അതിൽ ഒരു മുത്തച്ഛനുണ്ട് മുത്തശ്ശിയുണ്ട് മകൻ മക മകൻ്റെ ഭാര്യ ഈ കുട്ടി ചെറിയ കുട്ടി അപ്പോൾ ഈ മുത്തശ്ശി അത്ഭുതകരമാം വിധം ഒരു നിരീശ്വരവാദിയാണ് സാധാരണ തമിഴ് ബ്രാഹ്മണ സ്ത്രീകളിൽ ഇങ്ങനെ നിരീശ്വരവാദികളെ കാണാൻ സാധ്യമല്ല ഇതൊരു റയർ സ്പീഷീസ് ആയിട്ട് എനിക്ക് തോന്നി മുത്തച്ഛനാണെങ്കിൽ നല്ല ഈശ്വര വിശ്വാസി വേദം പഠിച്ചാണ് രണ്ട് വർഷം മുമ്പ് ഈ മുത്തച്ഛൻ മരിച്ചു മരിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു ഏ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും നടത്തേണ്ട ആവശ്യമില്ല അതിനൊന്നും ഒരർത്ഥമില്ല അതുകൊണ്ട് വെറുതെ കാശ് ചിലവാക്കേണ്ട കാര്യമില്ല മകൻ മനസ്സില്ല മനസ്സോടെ അമ്മ പറഞ്ഞത് അനുസരിച്ചു പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല അവിടെ ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് വിറക് കൂട്ടി അച്ഛനെ കത്തിച്ച് തിരിച്ചു വന്നു കുറച്ച് ദിവസം കഴിഞ്ഞു ഇത് ഞാൻ അറിഞ്ഞില്ല ഞാൻ തൃപ്പൂണിത്രയിൽ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ശ്രീവിദ്യ എന്ന് പറഞ്ഞ ചെറിയ കുട്ടി എൻ്റെ അടുത്ത് ഓടി വന്ന് പറയുകയാണ് അങ്കിൾ അങ്കിൾ എനിക്ക് എന്തു സുഖമാണെന്നറിയോ അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു ഞാൻ തന്നെ ആ കുട്ടിയോട് ചോദിച്ചു മോൾക്ക് എന്താ അത്രയും സുഖം എന്ന് പറയാൻ കാരണം എൻ്റെ അപ്പൂപ്പൻ മരിച്ചു എൻ്റെ അച്ഛൻ ഒന്നും ചെയ്തില്ല അതുകൊണ്ട് എൻ്റെ അച്ഛൻ മരിക്കുമ്പോഴും എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് സുഖമല്ലേ എങ്കിലെ അപ്പം സന്ദേശം പോയത് അത്ര ഭംഗിയായിട്ടാണ് നോക്കാം ഭാഗ്യവശാൽ ഈ ശ്രീവിദ്യ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛൻ അത് കേട്ടുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അച്ഛന് മനസ്സിലായത് താൻ ചെയ്തത് മഹാപാപമാണ് ആ പിതൃകർമ്മം ചെയ്യുമ്പോൾ മരിച്ച വ്യക്തിക്ക് അത് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലയോ ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട പ്രശ്നമില്ല മറിച്ച് വളരുന്ന തലമുറ അവരുടെ അച്ഛൻ ആ അച്ഛൻ്റെ അച്ഛനോടും അമ്മയോടും എത്ര ബഹുമാനവും ആദരവും ഉള്ളവരായിരുന്നു എന്ന് പ്രത്യക്ഷമായിട്ട് കാണുകയാണ് ആ കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഈ പിതൃകർമ്മം നടത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിതൃകർമ്മത്തെക്കുറിച്ച് കുറച്ചുകൂടി ഞാൻ പറയാം പക്ഷെ ഇപ്പം ഞാൻ ഈ എൻ്റെ അനുഭവം നിങ്ങളോട് പറഞ്ഞത് അച്ഛനും അമ്മയും അവരോട് എങ്ങനെയാണ് അവരുടെ മക്കൾ പെരുമാറുന്നത് എന്ന് വളരുന്ന തലമുറ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ പാകത്തിന് ഉള്ള ജീവിത രീതിയാണ് നിങ്ങൾ നയിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം